ചിട്ടാഞ്ചിട്ടാങ്കുരുവി തായോ എന്റെ ചിന്നാമ്പുള്ളി കാതിലൊരു കുണുക്ക് തായോ എന്റെ ചിന്നാമ്പുള്ളി ചിന്നാമ്പുള്ളി കാതിലൊരു കുണുക്ക് കുണുക്കത്തായോ ചിട്ടാഞ്ചിട്ടാങ്കുരുവി തായോ എന്റെ ചിന്നാമ്പുള്ളി കാതിലൊരു കുണുക്ക് തായോ എന്റെ ചിന്നാമ്പുള്ളി ചിന്നാമ്പുള്ളി കാതിലൊരു കുണുക്ക് തായോ அந்த கல்லப்படி മാന கல்லப்படி மான தேனு மயிலு குயிலு ககிரி புக்கிரி അമ്മോ അപ്പൊ ചിട്ടാഞ്ചിട്ടാമ്പഴം ചിക്കിത്തായോ എന്റെ ചിട്ടാമ്പഴം തിരുട്ട് പഴം ചിക്കിത്തായോ എന്റെ ചിട്ടാമ്പഴം ചിട്ടാമ്പഴം തിരുട്ട് പഴം ചിക്കിത്തായോ ആറ് ചക്കര നൂറ് വണ്ടി തങ്ക വിട്ടമ്മ മദിരാശി പട്ടണത്തിൽ തങ്ക വിട്ടമ്മ ആറു ചക്കര നൂറ് വണ്ടി തങ്ക വിട്ടമ്മ മദിരാശി പട്ടണത്തിൽ തങ്ക വിട്ടമ്മ ചിട്ടാൻ ചിട്ടാൻ കുരുവി കുണുക്ക് തായോ എന്റെ ചിന്നാമ്പുള്ളി കാതിലൊരു കുണുക്ക് തായോ എന്റെ ചിന്നാമ്പുള്ളി ചിന്നാമ്പുള്ളി കാതിലൊരു കുണുക്ക് തായോ அந்த கலப்படி இந்த கலப்படி மானு தேனு மயிலு குயிலு கக்கிரி பொக்கிரி அம்மோ அப்போ சிட்டாஞ்சிட்டாம்பழம் சிக்கித்தாயோ என்றே சிட்டாம்பழம் திருட்டு பழம் சிக்கித்தாயோ என்றே சிட்டாம்பழம் சிட்டாம்பழம் திருட்டு பழம் சிக்கித்தாயோ നാട് നല്ല നാട് മച്ചോ എങ്ക മലൈ നാട് നാട് നല്ല